യത്ഫലം നാസ്തി തപസ നോഗേന സമാധിന അനായാസേന തത്സർവം സപ്താഹശ്രവണേ ലഭേത് യത്ഫലം യസ്യ ഫലം തപസാ ന യത് ഫലം തപസാ ന തഥാ യോഗേന ന സമാധിന ന തത് സർവം ഫലം सप्ताह श्रवणे